പാദപാഠം പുനാതിതേ പരിസ്രുതം സോമം സൂര്യസ്യ ദുഹിത വാരേണ ശശ്വതാതനാ പുനാതിതേ പരിസ്രുതം സോമം സൂര്യസ്യ ദുഹിത വാരേണ ശശ്വതാതനാ പുനാതിതേ പരിസ്രുതം സോമം സൂര്യസ്യ ദുഹിത വാരേണ ശശ്വതാതനാ